ബൗദ്ധായന ധർമ്മശാസ്ത്രമാണ് അടുത്തതായി ഇവിടെ വിവരിക്കുന്നത് കൃഷ്ണയജുർവേദീയമായ കൽപ്പശൂസ്ത്രത്തിൻ്റെ ബൗദ്ധായന കൽപ്പസൂത്രത്തിൻ്റെ ഭാഗമാണ് നാല് പ്രശ്നങ്ങൾ അടങ്ങുന്ന ബൗദ്ധായന ധർമ്മസൂത്രം ധർമ്മത്തിൻ്റെ സ്രോതസ് ഉത്തര ദക്ഷിണ ഭാരതത്തിലെ ഭിന്ന ജീവിത രീതികൾക്ക് അനുശാസിക്കേണ്ട ആചാരങ്ങൾ ഭാരതത്തിൽ ശങ്കരവർണത്തിൽപ്പെട്ട ജനസമൂഹങ്ങൾ ജീവിച്ചിരിക്കുന്ന പ്രദേശത്തിൽ നടമാടുന്ന ആചാരങ്ങൾ അതുപോലെ തന്നെ വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട ബ്രഹ്മചര്യാവ്രതം മഹാപാതകങ്ങൾക്കും ഉപപാതകങ്ങൾ തുടങ്ങിയ കുറ്റങ്ങൾക്ക് നൽകേണ്ടതായ ശിക്ഷാവിധികൾ ശൗചകർമ്മങ്ങൾ സ്വകുലജാതൻ്റെ നിർവചനം അതുപോലെ തന്നെ നാല് വർണ്ണങ്ങളിൽപ്പെട്ട ജനതതി അനുശാസിക്കേണ്ട ആചാരങ്ങൾ യജമാനനും യജമാന പത്നിയും ഋത്വിജന്മാരും യജ്ഞം നടത്തുന്നവരനുശാസിക്കേണ്ട മഹത്തായ വ്രതങ്ങളും ആചാരങ്ങളും അവർ ജീവിക്കേണ്ട പ്രത്യേക രീതികളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം രാജധർമ്മത്തെക്കുറിച്ച് ഒന്നാമത്തെ പ്രശ്നത്തിൽ വിവരിക്കുന്നു രണ്ടാമത്തെ പ്രശ്നത്തിൽ പാപം ബ്രഹ്മചര്യ വ്രതം അതുപോലെ തന്നെ സത്കർമ്മങ്ങൾ നടത്തുന്ന വ്യക്തികൾ ഇപ്രകാരം പാപം നടത്തി ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തവും ശിക്ഷാവിധികളും എപ്രകാരമാണെന്നുള്ള വിഭജനം അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ പ്രായശ്ചിത്തം ഗൃഹസ്ഥൻ്റെ ദൈനംദിന കർത്തവ്യങ്ങൾ സ്നാനകർമ്മം ആചമനം തർപ്പണം തുടങ്ങിയവയും പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമായി അനുശാസിക്കേണ്ട ആചാരങ്ങൾ ഓരോ വർണ്ണത്തിലും പെട്ട വ്യക്തികൾ അനുശാസിക്കേണ്ട ഭക്ഷണ നിയമം ശ്രാദ്ധ കർമ്മങ്ങൾ അവയുടെ ആചാരങ്ങൾ സത്പുത്രന്റെ പ്രശംസ സന്യാസി അനുശാസിക്കേണ്ട നിയമങ്ങൾ ഇവയെല്ലാം വിവരിച്ച് നാലാമത്തെയും മൂന്നാമത്തെയും പ്രശ്നത്തിൽ ഗൃഹസ്ഥന്റെ ജീവിതവൃത്തികൾ വാനപ്രസ്ഥധർമ്മം ഗൃഹസ്ഥനും ബ്രഹ്മചരിയും വ്രതഭംഗങ്ങളുടെ പ്രായശ്ചിത്തം അതുപോലെ തന്നെ വേദം പഠിക്കുമ്പോൾ അനുശാസിക്കേണ്ട നിയമങ്ങൾ ശൗചവിധികൾ ഉണ്ടാകുന്ന തെറ്റുകൾക്ക് അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ ജപത്തിൻ്റെയും ഹോമത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും വ്രതങ്ങളും അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്തായ ഫലങ്ങൾ ഇവയെല്ലാം വിവരിക്കുന്നതാണ് അതിപ്രാചീനമായ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള ബൗദ്ധായന കൽപ്പസൂത്രത്തിൻ്റെ ഭാഗമായ ബൗദ്ധായന ധർമ്മശാസ്ത്രം അടുത്തത് ആപസ്തംഭ ധർമ്മസൂത്രമാണ് ആപസ്തംഭ കൽപ്പസൂത്രത്തിൻ്റെ ഭാഗമായ ആപസ്തംഭ ധർമ്മസൂത്രം കൽപ്പശാസ്ത്രത്തിൻ്റെ ഇരുപത്തിയെട്ടും ഇരുപത്തി ഒൻപതും പ്രശ്നങ്ങളാണ് അഥവാ ഭാഗങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ധർമ്മത്തിൻ്റെ സ്രോതസ് ചാതുർവർണ്യം വർണ്ണാനുസാരമുള്ള ഉപനയന കർമ്മങ്ങൾ ബ്രഹ്മചര്യ വ്രതം ഓരോ ബ്രഹ്മചാരിയും ഭിക്ഷാനിയമം അനുശാസിക്കേണ്ടത് എങ്ങനെയാണെന്നും ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും വേദം പഠിക്കേണ്ടതും വേദം പഠിക്കാൻ പാടില്ലാത്തതുമായ ദിവസങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ബ്രഹ്മച ബ്രഹ്മചര്യ ആശ്രമത്തിൽ വസിക്കുന്ന വ്യക്തികൾ അനുശാസിക്കേണ്ട ആചാരങ്ങളുടെ പ്രത്യേകത എന്താണെന്നും വിവരിച്ചതിന് ശേഷം മാനസികമായ രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും കാമം ക്രോധം ലോഭം ചലം കപടത ഇവയ്ക്ക് ഒരു ജ്ഞാനി അടിമപ്പെടാതിരിക്കാൻ അനുശാസിക്കേണ്ട ആചാരങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിക്കുന്നു അവയുടെ പ്രായശ്ചിത്തങ്ങളും ബ്രാഹ്മണനെയും ഗുരുവിനെയും സ്ത്രീയെയും വധിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപങ്ങൾ എന്തെല്ലാമാണെന്നും ആ പാപങ്ങളുടെ പ്രായശ്ചിത്തം എപ്രകാരമാണ് നടത്തേണ്ടത് എന്നുള്ളതിനും വിവരിക്കുന്നു ബ്രാഹ്മണൻ സ്വരക്ഷയ്ക്കായി ശസ്ത്രവിദ്യ അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ക്ഷത്രിയന് വൈശ്യന് വേദാഭ്യസനം നടത്തുകയാണെങ്കിൽ അദ്ദേഹം സ്വയം അനുഷ്ഠിക്കേണ്ട ആചാരവിചാരങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നത്തിൽ വിവാഹവും ഗൃഹസ്ഥ കർമ്മങ്ങളിൽ ഒരു ഗൃഹസ്ഥൻ ആചരിക്കേണ്ട വിധം എപ്രകാരമാണെന്നും ഗൃഹസ്ഥൻ കഴിക്കേണ്ട ഭക്ഷണം ഉപവാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഗൃഹസ്ഥൻ്റെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും ഗുരുവിൻ്റെ അഭാവത്താൽ മറ്റു വർണ്ണങ്ങളിൽ നിന്ന് ഗുരുവിനെ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് എപ്രകാരമാണെന്നുമുള്ള വിവരണങ്ങളും നൽകുന്നുണ്ട് അതുകൂടാതെ യുദ്ധ നിയമങ്ങൾ പ്രത്യേകമായി ഈ ധർമ്മശാസ്ത്രത്തിൽ നൽകുന്നുണ്ട് രാജാവിൻ്റെ ഗുണഗണങ്ങൾ രാജപുരോഹിതനുണ്ടായിരിക്കേണ്ട ഗുണം അപരാധികൾക്ക് രാജാവ് നൽകേണ്ട ശിക്ഷകൾ എപ്രകാരമാണെന്നും ബ്രഹ്മഹത്യാ പാപം എന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണെന്നും വിവരിച്ചതിനു ശേഷം നാം ഇന്നും അനുശാസിച്ചു പോരുന്ന സാധാരണ നിയമങ്ങളിലേക്ക് ആപസ്തംഭധർമ്മസൂത്രം കടക്കുകയാണ് വഴിയിലൂടെ നടക്കുമ്പോൾ പന്ഥാവ് എപ്രകാരമാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്നും പദയാത്രികർ അനുശാസിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിക്കുന്നു തുടർന്ന് പുനർവിവാഹം നടത്താൻ ഒരു സ്ത്രീക്ക് യോഗ്യതയുണ്ട് എന്നുള്ളതും ആ യോഗ്യത എന്തെല്ലാമാണെന്നും വിവരിച്ചതിന് ശേഷം ആറ് വിധത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു പിതൃസമ്പത്ത് പുത്രനും പുത്രിക്കും തുല്യമായി വിഭജിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ള വിവരണങ്ങൾ നൽകിയതിനു ശേഷമാണ് ആശ്രമ നിയമങ്ങളെക്കുറിച്ചും സന്യാസ നിയമത്തെക്കുറിച്ചും വാനപ്രസ്ഥ നിയമത്തെക്കുറിച്ചും രാജധർമ്മത്തെക്കുറിച്ചും രാജധാനിയുടെ നിർമ്മാണത്തെക്കുറിച്ചും രാജസഭാ വിവരണത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് രാജാവ് ഒരു കാരണവശാലും കരം പിരിക്കുവാൻ പാടില്ലാത്ത വ്യക്തികളുടെ നിയമങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സന്യാസിമാർക്കും ഒരു കാരണവശാലും കടം കരം നൽകേണ്ട ആവശ്യം വരരുത് എന്ന് ഈ ആപസ്തംഭ ധർമ്മശാസ്ത്രത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട് മനുഷ്യഹത്യ നടത്തുന്നതിൻ്റെ ശിക്ഷാനിയമവും ഹത്യയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിക്ക് നൽകേണ്ട ശിക്ഷാനിയമങ്ങളും അവസാന ഭാഗത്തിൽ വ്യക്തമായി പറയുന്നു അടുത്ത ധർമ്മശാസ്ത്രം വസിഷ്ഠധർമ്മശാസ്ത്രമാണ് മുപ്പത് അധ്യായങ്ങളിലായി ധർമ്മത്തിൻ്റെ ലക്ഷണം പാപികളുടെ ലക്ഷണം വിവാഹ നിയമങ്ങൾ രാജാവിൻ്റെ അധികാരം കരം പിരിക്കുന്നതിനുള്ള നിയമങ്ങൾ ബ്രാഹ്മണന് ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ആപൽക്കാലത്ത് ചെയ്യാവുന്ന ചില കർമ്മങ്ങൾ നിധി അന്വേഷിക്കുന്നതിനുപയോഗിക്കേണ്ട മാർഗങ്ങൾ ശൗചകർമ്മങ്ങളും അതുപോലെ തന്നെ വർണ്ണാടിസ്ഥാനത്തിൽ നടത്തേണ്ട കർമ്മധർമ്മങ്ങളും അതിഥി സൽക്കാരത്തിൻ്റെ നിയമാവലികളും സുദീർഘമായി ഓരോ അധ്യായങ്ങളിലായി ധർമ്മസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് ആചാര പ്രശംസ ചാതുർവർണ്ണ്യത്തിൻ്റെ മഹത്വം ഇവിടെ വിവരിക്കുന്നു ഇവിടെ ഒരു കാരണവശാലും ബ്രാഹ്മണ മേധാവിത്വത്തെക്കുറിച്ച് പറയുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജന്മനാൽ ജായതേ മർത്യ കർമ്മനാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേനൈവ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം കൊണ്ട് ആ നിലവാരത്തിലെത്തുന്നവനെ മാത്രമേ ബ്രാഹ്മണൻ എന്ന് പറയാറുള്ളൂ ഒരു കാരണവശാലും ഭാരതത്തിൽ ബ്രാഹ്മണ്യം ജന്മാധിഷ്ഠിതമായിരുന്നില്ല മുക്കുവ വംശത്തിൽ ജനിച്ച വേദവ്യാസൻ വേദത്തെ ക്രോഡീകരിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഒ ബി സി ആയിരുന്നു ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി കാരണം ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഭാരതത്തിൽ ഒരു വ്യക്തിയെയും ആചരിച്ചിരുന്നത് ഇന്നും അപ്രകാരം തന്നെയാണെന്ന് വ്യക്തമായി നോക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ വിഷമമുണ്ടാവുകയില്ല കാരണം ഇന്നത്തെ ആചാര്യ പദവിയിലിരിക്കുന്നവരെല്ലാവരും തന്നെ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരല്ലല്ലോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്രകാരം ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിയിരിക്കുന്നവരുടെ ആചാരങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത് പിന്നെ ഓരോ കർമ്മത്തിലും ആശ്രമത്തിലും വസിക്കുന്ന വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട ധാർമ്മികമായ ചര്യകൾ എന്തെല്ലാമാണ് വാനപ്രസ്ഥ ആശ്രമത്തിൽ വശിക്കുന്ന വ്യക്തി അനുശാസിക്കേണ്ടത് എന്താണ് സന്യാസി അനുശാസിക്കേണ്ട ധർമ്മം എന്താണ് ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്ന ശ്രാദ്ധകർമ്മങ്ങൾ ഏതെല്ലാമാണ് ഉപനയന കർമ്മം സ്നാതക കർമ്മം അഗ്നിഹോമങ്ങള് ഭക്ഷ്യവസ്തുക്കളും അഭക്ഷ്യവസ്തുക്കളും ഏതെല്ലാമാണ് ന്യായ നീതി നീതിവ്യവസ്ഥകൾ എപ്രകാരമാണ് നിയമാവലിയിലൂടെ അനുശാസിപ്പിക്കേണ്ടത് എന്ന വിവരണം രാജധർമ്മം രാജപുരോഹിതന്റെ മഹത്വം അഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കുന്നത് കൂടെ ഉണ്ടാകുന്ന അശൗചം അതിന് നടത്തേണ്ട പ്രായശ്ചിത്തം അതുപോലെ പ്രാണായാമ വിധികൾ യോഗചര്യ അനുശാസിക്കേണ്ട നിയമങ്ങൾ പിന്നെ തപസ്സനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതെല്ലാം തന്നെ വശിഷ്ഠ ധർമ്മശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് ഹാരിത ധർമ്മശാസ്ത്രമാണ് മൈത്രായണീയ സംഹിതയുടെ ഭാഗമായ ഒരു ധർമ്മശൂസ്ത്രമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട് വൈദിക ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ പറഞ്ഞ അതേ വിവരണങ്ങളാണ് ഹാരിത ധർമ്മസൂത്രത്തിലുള്ളത് ഹിരണ്യകേശി ധർമ്മശാസ്ത്രത്തിലും ഇപ്രകാരം തന്നെ ഹിരണ്യകേശി കൽപ്പസൂത്രത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഭാഗങ്ങൾ ചേർന്ന ഈ ധർമ്മശാസ്ത്രം ആപസ്തംഭധർമ്മസൂത്രത്തിൻ്റെ അതേപോലെ എക്സാക്റ്റ് കോപ്പിയാണെന്ന് വിവരിക്കുന്നവരുണ്ട് മറ്റൊരർത്ഥത്തിൽ ആപസ്തംബർഗി ഗൃഹ്യസൂത്രത്തിലും ആപസ്തംഭ ധർമ്മസൂത്രത്തിലും വിവരിക്കുന്നത് തന്നെയാണ് ഹിരണ്യകേശി ഗൃഹ്യസൂത്രത്തിലും ഹിരണ്യകേശി ധർമ്മശാസ്ത്രത്തിലും വിവരിക്കുന്നത് വൈഖാനസ ധർമ്മസൂത്രം കൃഷ്ണയജുർവേദീയമായ ധർമ്മസൂത്രമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിലൂടെയാണ് ധർമ്മശാസ്ത്ര വിധികൾ ഇതിൽ വിവരിക്കുന്നത് സന്യാസിയുടെ ധർമ്മം വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ധർമ്മം ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആചാരങ്ങൾ അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും എപ്രകാരമാണ് നിയമാവലികൾ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന വിവരണം സന്യാസിയുടെ കർത്തവ്യം ഇത്രയെല്ലാം വിവരിച്ചതിനു ശേഷം മറ്റ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് എപ്രകാരമാണെന്നും വൈഖാനസ ധർമ്മസൂത്രവും അതിലും തമ്മിലുള്ള വ്യത്യാസം എപ്രകാരമാണെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട് ഇത്രയും ഉജ്ജ്വലങ്ങളായ ധർമ്മശാസ്ത്രങ്ങൾ ഭാരതത്തിൻ്റെ ആചാരവിധികൾക്കും വിചാര പന്ഥാവുകൾക്കും അനുബന്ധമായിരുന്നത് കൊണ്ടാണ് ചിരപുരാതനമായ ഭാരതീയ ധർമ്മം നിത്യനൂതനമായി ഇന്നും വർത്തിക്കുന്നത് എന്ന് നിസ്തർക്കമായി നമുക്ക് പറയുവാൻ സാധിക്കും ധർമ്മശാസ്ത്രങ്ങളുടെ അതേ നിലവാരം പുലർത്തുന്ന ദശക്കണക്കിന് സ്മൃതികളുണ്ട് ശ്രുതികളാണ് വേദങ്ങൾ സ്മൃതികളാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയാറുണ്ട് എല്ലാ സ്മൃതികൾക്കും ധർമ്മശാസ്ത്രത്തിന്റെ പദവി നൽകിയിട്ടില്ല മറ്റൊരർത്ഥത്തിൽ അവ കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമായി വരാറില്ല എന്നാൽ നാട്ടുനടപ്പിന്റെ നിയമങ്ങൾ പോലെ തന്നെ രാജാവ് മുതൽക്ക് പ്രജകളിൽ ഓരോരുത്തരും അനുശാസിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് എപ്രകാരമാണ് അവ അനുശാസിക്കേണ്ടത് എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ അനവധി ഋഷിവര്യന്മാർ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങൾ സ്മൃതികൾ എന്നറിയപ്പെടുന്നു മനോമണ്ഡലത്തിൽ ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും നിയമങ്ങൾ വെച്ച് ദേശത്തിനും കാലത്തിനും അടിസ്ഥാനമാക്കി മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ആചരിക്കേണ്ടവയായതുകൊണ്ട് ഈ സ്മൃതികളും ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗങ്ങളായി കണക്കാക്കുന്നത് കൊണ്ട് ഇവിടെ അവയുടെ ഉപരിപ്ലവമായ ഒരു വിവരണങ്ങൾ കൂടി ഒരു വിവരണം കൂടി നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ഉശനസ്മൃതി ധാർമ്മിക കാര്യങ്ങൾ വിവരിക്കുന്ന അത്യുജ്വലമായൊരു സ്മൃതിയാണ് ഉശന മഹർഷി എഴുതിയ ഒൻപത് അധ്യായങ്ങളുള്ള ഉശനസ്മൃതി വേദാധ്യയനം ബ്രഹ്മചാരിയുടെ ചര്യകള് മാതാവും പിതാവും ഗുരുവും ആചാര്യനും പുരോഹിതനും എപ്രകാരമാണ് ഈശ്വരതുല്യരാകുന്നത് എന്ന വിവരണം അവരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യേണ്ടത് പെരുമാറേണ്ടത് എന്നുള്ള വിവരണം ഭിക്ഷാടനം നടത്തേണ്ടതായ നിയമങ്ങൾ ബ്രഹ്മചാരി എപ്രകാരമാണ് ഭിക്ഷാടനം നടത്തേണ്ടത് എന്ന വിവരണം ബ്രഹ്മചാരി സ്ത്രീകളോടും ആചാര്യനോടും പെരുമാറേണ്ടത് പ്രകാരമാണെന്ന വിവരണം വേദാധ്യയനം നടത്തേണ്ട സമയം വേദാധ്യയനം നടത്തുവാൻ പാടില്ലാത്ത ദിവസങ്ങളും സമയവും അതുപോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലാത്ത കർമ്മമണ്ഡലങ്ങൾ എവിടെയാണെന്നുള്ള വിവരണം ശ്രാദ്ധകർമ്മങ്ങൾക്ക് പിതൃക്കൾക്ക് നൽകേണ്ട ദ്രവ്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട ശുദ്ധി പ്രത്യേകത അവയുമായി ബന്ധപ്പെട്ട ആചാരവിചാരങ്ങൾ ശ്രാദ്ധത്തിന് ക്ഷണിക്കേണ്ട വ്യക്തികളുടെ നിയമങ്ങൾ അതുപോലെ തന്നെ ശ്രാദ്ധകർമ്മത്തിൽ ശരീരം മനസ്സ് കുടുംബം സമൂഹം എന്നിവ എത്രത്തോളം ശുദ്ധമായിരിക്കണം എന്നുള്ള വിവരണം വ്യത്യസ്ത ജനതധികളെ വധിക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അപ്രകാരം ചെയ്യുന്ന വ്യക്തിക്ക് നൽകേണ്ട ശിക്ഷയുടെ വിവരണം അപ്രകാരം ചെയ്യുന്ന വ്യക്തിക്ക് മനമാറ്റം വരുമ്പോൾ അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്ത വിധികൾ ആചാരാനുഷ്ഠാനങ്ങൾ തിരസ്കരിക്കുന്ന വ്യക്തികൾ പിന്നീട് പ്രായശ്ചിത്തമായി അനുശാസിക്കേണ്ട ആചാരങ്ങൾ പാപകർമ്മങ്ങൾക്ക് ശിക്ഷയും പ്രായശ്ചിത്തവുമായുള്ള വിവരണം കുടുംബശുദ്ധീകരണമാണ് അവസാന ഭാഗമായി ഉശനസ്മൃതിയിൽ തരുന്നത് യജ്ഞവൽക്യ സ്മൃതികളിൽ സ്മൃതിയിൽ മൂന്ന് സുദീർഘങ്ങളായ അധ്യായങ്ങളാണുള്ളത് ആചാരങ്ങൾ ആചാരാധ്യായത്തിൽ വിവരിക്കുന്നു വ്യവഹാര ഭാഗങ്ങൾ വ്യവഹാരാധ്യായത്തിലും പ്രായശ്ചിത്ത കർമ്മങ്ങൾ പ്രായശ്ചിത്താധ്യായത്തിലും വിവരിക്കുന്നു ആശ്രമധർമ്മം വർണ്ണധർമ്മം വേദാധ്യയനധർമ്മം വേദത്തിൻ്റെ മഹത്വം വിവാഹ നിയമങ്ങൾ അപവിത്രങ്ങളായ കർമ്മങ്ങൾക്ക് നടത്തേണ്ട പ്രായശ്ചിത്തങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്ത ജാതിയിലും വിഭാഗത്തിലും പെട്ട ജനങ്ങളുടെ പ്രത്യേകതകൾ ഗൃഹസ്ഥൻ്റെ ധർമ്മം ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പിതൃകർമ്മങ്ങൾ അനുശാസിക്കേണ്ട വ്യക്തിയുടെ പ്രത്യേകത പിതൃകർമ്മങ്ങൾക്ക് നൽകേണ്ട ശ്രദ്ധ എത്രത്തോളമാണെന്ന് വിവരണമാണ് ആചാരാധ്യായത്തിൽ നൽകിയിരിക്കുന്നത് വ്യവഹാരാധ്യായത്തിൽ കുറ്റത്തിനുള്ള ശിക്ഷകൾ അതുപോലെ തന്നെ വിറ്റ്നസ് അഥവാ തെളിവ് നൽകുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ സാമ്പത്തികമായ കുറ്റങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ അവയുടെ ഉടമസ്ഥന് എപ്രകാരമാണ് കൈവശം വയ്ക്കാവുന്നത് എന്ന നിയമം അത് അനുശാസിക്കപ്പെട്ടില്ല എങ്കിൽ അതിനുള്ള ശിക്ഷ പണയപ്പെടുത്തിയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമാവലികൾ ഉടമസ്ഥാവകാശ തർക്കമുണ്ടാകുമ്പോൾ തർക്കം തീർപ്പിക്കുന്നത് എപ്രകാരമാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ വിവരണം ന്യായവിധികൾ മോഷണ വസ്തുക്കൾ മോഷണം നടത്തുന്നതിന്റെ ശിക്ഷ മോഷണ വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഋണം ജാമ്യം പണയം നിക്ഷേപ ബന്ധ നിയമങ്ങൾ രേഖകൾ അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഇവയുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ഈ ഭാഗത്ത് വ്യക്തമായി നൽകുന്നു പിതൃസമ്പത്തിൻ്റെ വിഭജനം എപ്രകാരമാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും സ്ത്രീധനം തെറ്റാണ് എന്നുള്ളതിൻ്റെ വിവരണങ്ങളും സ്ത്രീധനം വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായശ്ചിത്തം ഏതാണെന്നുള്ളതിൻ്റെ വിവരണവും നൽകിയതിനു ശേഷം ചൂതുകളി അപകീർത്തി പരിഹാസം പിടിച്ചുപറി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും എപ്രകാരമാണ് ശിക്ഷ നൽകേണ്ടത് എന്ന വിവരണം നിഷിദ്ധ ഭക്ഷണം കഴിക്കുകയും മോഷണം ചെയ്യുകയും ബലാത്സംഗത്തിന് വിധേയമാക്കുകയും വിധേയമാവുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കൃത്രിമ സ്വർണം വിൽക്കുകയും ആൾമാറാട്ടം നടത്തുകയും നടത്തും ചെയ്യുമ്പോൾ നൽകേണ്ട ശിക്ഷകൾ എന്താണെന്നുള്ള വിവരണവും യജ്ഞവൽക്യ സ്മൃതിയിൽ വളരെ വിസ്തരിച്ച് ഇന്ത്യൻ പീനൽ കോഡ് പോലെ നൽകുന്നുണ്ട് പ്രായശ്ചിത്ത അധ്യായത്തിൽ അധ്യായത്തിൽ വിവരിക്കുന്ന വിഷയങ്ങൾ ആ പേരിൽ നൽകിയിരിക്കുന്നത് പോലെ ക്ലിയറാണ് ദഹന ക്രിയകൾ അന്ത്യേഷ്ടി കർമ്മത്തിൽ നടത്തേണ്ട ആചാരങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ അവിടെ നടത്തേണ്ട പ്രായശ്ചിത്തം അതുപോലെ തന്നെ ഭക്ഷണ നിയമങ്ങൾ ലംബി ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായശ്ചിത്തം അശുദ്ധി കാലങ്ങൾ അവയുടെ പ്രത്യേകതകൾ വാനപ്രസ്ഥധർമ്മം മനുഷ്യ ശരീരഘടന സസ്യലതാദികൾ ഭക്ഷിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ അത് ചെയ്യാതെ വരുമ്പോൾ അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം സസ്യങ്ങൾ മനുഷ്യർ ഭൂമി ജലം അഗ്നി സ്വകുടുംബം സ്വസമൂഹം രാഷ്ട്രം ഇവയെല്ലാമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുശാസിക്കാത്ത വ്യക്തിക്ക് അതാത് നിയമങ്ങൾ അനുശസിക്കാതെ വരുന്ന കാലഘട്ടത്തിലും ആ കുറ്റത്തിനും നൽകേണ്ടതായ ശിക്ഷയും അതിനോടനുബന്ധിച്ച പ്രായശ്ചിത്തവും ഈ മൂന്നാം ഭാഗത്തിൽ യജ്ഞവൽക്യ സ്മൃതിയിൽ നൽകിയതിനു ശേഷം മറ്റനവധി സ്മൃതികളിലും ഇപ്രകാരം തന്നെയുള്ള വിവരണം നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുസ്മൃതിയിലെ ഏതാനും വരികൾ പന്ത്രണ്ട് അധ്യായങ്ങളുള്ള മനുസ്മൃതിയിൽ മനുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൃഗു മഹർഷി നൽകുന്ന വിവരണങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഉള്ളത് കാലചക്രങ്ങളുടെ ദൈർഘ്യം വർണ്ണ ആശ്രമധർമ്മങ്ങൾ ശ്രേഷ്ഠന്മാരായ വ്യക്തികളുടെ ലക്ഷണങ്ങൾ ബ്രഹ്മചാരിയുടെ കർമ്മധർമ്മങ്ങൾ വിദ്യാർത്ഥിയുടെ കർത്തവ്യങ്ങൾ ആചാര്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ മഹാത്മാക്കളെന്ന് വാഴ്ത്തുന്ന വ്യക്തികളെ എപ്രകാരമാണ് അപ്രകാരം ഉള്ള നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ തക്ക യോഗ്യത നിശ്ചയിക്കുന്നത് എന്ന വിവരണം വിവാഹ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നാലു വർണ്ണങ്ങളിലും പെട്ടവർ എപ്രകാരമാണ് വിവാഹകർമ്മങ്ങൾ ആഘോഷിക്കേണ്ടത് എന്ന വിവരണം അതിഥി മര്യാദകൾ എപ്രകാരം ആചരിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിനെക്കുറിച്ചും ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ വിവരിക്കുന്നു നാലു മുതൽ ആറു വരെ അധ്യായങ്ങളിൽ ഗൃഹസ്ഥ കർമ്മങ്ങളെക്കുറിച്ചും ഗൃഹസ്ഥൻ ആചരിക്കേണ്ടതായ നിയമങ്ങളെക്കുറിച്ചും ഭൗതികവും ആധ്യാത്മികവുമായ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹപൂർത്തികൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ഗൃഹസ്ഥൻ ആചരിക്കേണ്ടത് എന്ന വിവരണവും നൽകിയതിനു ശേഷം ഏഴാമത്തേതും എട്ടാമത്തേതുമായ അധ്യായങ്ങളിൽ വ്യക്തമായ രീതിയിൽ രാജ്യപരിപാലനം നടത്തേണ്ടത് എങ്ങനെയാണെന്നും രാജാവിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തെല്ലാമാണെന്നും സത്യവും ധർമ്മവും നീതിയും ന്യായവും നടപ്പാക്കേണ്ടത് എപ്രകാരമാണെന്നുമുള്ള വിധികളും വിവരണങ്ങളും നൽകിയതിനു ശേഷം കോടതികൾ സ്ഥാപിക്കേണ്ടത് എപ്രകാരമാണെന്നും തെളിവുകൾ ശേഖരിക്കേണ്ടത് എപ്രകാരമാണെന്നും സാക്ഷി വിസ്താരം നടത്തേണ്ടതും ശിക്ഷ നൽകേണ്ടതും ശിക്ഷയുടെ കാലാവധിയും ശിക്ഷയ്ക്ക് പരിമിതി കുറയ്ക്കേണ്ടതിനെക്കുറിച്ചും ശിക്ഷ ഇളവ് നടത്തേണ്ടത് പ്രകാരമാണെന്നുള്ളതും ഈ അധ്യായങ്ങളിൽ വിവരിക്കുന്നു ഒൻപതാമത്തെ അധ്യായത്തിൽ സ്ത്രീ പുരുഷ ധർമ്മം മാതൃപിതൃ സ്വത്തുക്കളുടെ അവകാശം സമ്പത്തിന്റെ വിഭജനം എന്നിവ വിവരിച്ചതിന് ശേഷം ചൂതുകളിയും മോഷണവും നടത്തുന്നതിൻ്റെ ശിക്ഷ വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് നൽകേണ്ട ശിക്ഷയുടെ കാഠിന്യം ബ്രാഹ്മണർക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ നൽകണമെന്ന് പ്രത്യേകം വിവരിക്കുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ സ്ത്രീധർമ്മം പുരുഷധർമ്മം ഇവ വിവരിച്ചതിന് ശേഷം ഓരോ പ്രാ കർമ്മങ്ങളും ധർമ്മങ്ങളും തെറ്റായി ആചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുറവുകളുടെ പരിഹാരാർത്ഥം ഏതെല്ലാം പ്രായശ്ചിത്ത വിധികളാണ് അനുശാസിക്കേണ്ടത് എന്ന് ഇതിൽ വിവരിക്കുന്നു അടുത്തത് ആംഗീരസ സ്മൃതിയാണ് വളരെ ചെറിയ ഈ സ്മൃതിയിൽ എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ മാത്രമാണുള്ളത് നേരത്തെ വിവരിച്ചിരിക്കുന്ന അതേ കർമ്മങ്ങൾ എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറവുകൾക്ക് എന്തെല്ലാമാണ് പ്രായശ്ചിത്തം എന്ന് ആംഗീരസ സ്മൃതിയിൽ വിവരിക്കുന്നുണ്ട് ഇതിൽ പ്രത്യേകമായി കാണുന്നത് നീലം എന്നൊരു വസ്തു നമ്മൾ ഇൻഡിഗോ എന്ന് പറയുന്നു നീലം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അശുദ്ധി ശുദ്ധീകരണ വിധി ജന്തുക്കളുടെയും മറ്റു തരത്തിലുള്ള മൃഗങ്ങളുടെയും വധം അവയുടെ ശിക്ഷ വൃദ്ധൻ സ്ത്രീ ബാലൻ അംഗഹീനൻ ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ നൽകേണ്ടത് എത്രത്തോളം കുറഞ്ഞിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന വിവരണം അതുപോലെ തന്നെ പശു ഹിംസയ്ക്കുള്ള പ്രായശ്ചിത്തം ലോഹപാത്രങ്ങളും കമ്പിളിയും പട്ട എന്നിവ ശുദ്ധീകരിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ള വിധിയും ധാർമ്മിക കുറ്റങ്ങൾക്കുള്ള ശിക്ഷ പ്ലസ് പ്രായശ്ചിത്തം എന്താണെന്ന് വിവരിക്കുന്നതിന് ശേഷം നാം യമസ്മൃതിയിലേക്ക് കടക്കുകയാണ് എഴുപത്തിയെട്ട് ശ്ലോകങ്ങൾ മാത്രമുള്ള യമധർമ്മരാജാവ് എഴുതിയിരിക്കുന്ന യമസ്മൃതിയിൽ നിഷിദ്ധ ഭക്ഷണങ്ങളെക്കുറിച്ചും വിവാഹകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും നാലു വർണ്ണത്തിൽപ്പെട്ടവർ അനുശാസിക്കേണ്ട നിയമാവലികൾ എന്തെല്ലാമാണെന്നുള്ളതിനെക്കുറിച്ചും ഓരോ തരത്തിലുള്ള ഹിംസയ്ക്ക് ഉണ്ടാകുന്ന പാപങ്ങൾ പരിഹരിക്കേണ്ടതിനു വേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചും മരണത്തോടനുബന്ധിച്ച അശൗചം പുലകുളി തുടങ്ങിയവയുടെ നിയമങ്ങളും യമധർമ്മ രാജാവ് ഈ ചെറിയ സ്മൃതിയിൽ വിവരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ യമധർമ്മ രാജാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല യാമസ്യപത്യം പുമാൻ സമയത്തിൻ്റെ അധിപനാണ് യമൻ കാലത്തിൻ്റെ അധിപനാണ് കാലൻ മനുഷ്യരൂപം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് നമ്മളുടെ മനസ്സിൽ കാലം എന്നും ഒരു ഓർമ്മയായി നിലനിൽക്കാൻ വേണ്ടിയാണ് എന്നു വേണമെങ്കിലും പാസ്പോർട്ടും വിസയും എടുത്ത് ഇഹലോകവാസം വെടിഞ്ഞു മുകളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് നല്ല ഒരു വ്യക്തിയല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ കുറ്റങ്ങളും അതുപോലെ തന്നെ പാപകർമ്മങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടി മനസ്സിൽ അല്പം ഭയം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് യമന് അപ്രകാരം ഒരു ആകൃതിയും വിവേചനമില്ലാത്ത മൃഗമായ പൂത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കാനുള്ള അവകാശവും നാം സിംബോളിക്കായി കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള യമധർമ്മ രാജാവ് നേരിട്ട് വന്ന് ഒരു സ്മൃതിയും എഴുതില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ശാശ്വതമായ സത്യങ്ങളെക്കുറിച്ച് ധാർമ്മികമായി എഴുതിയ വ്യക്തി അതിന് യമസ്മൃതി എന്ന് പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം പേര് വെച്ച് കീർത്തിക്ക് ആഗ്രഹിക്കാത്തത് കൊണ്ടാകാം അദ്ദേഹം അപ്രകാരം ചെയ്തത് അടുത്ത സ്മൃതി അത്രിസ്മൃതിയാണ് അത്രി മഹർഷി എഴുതിയിരിക്കുന്ന സ്മൃതിയിൽ അധാർമിക പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നവർ നടത്തേണ്ട പ്രായശ്ചിത്തങ്ങൾ ബ്രാഹ്മണധർമ്മം രാജാവ് നടത്തേണ്ട ത്യാഗങ്ങൾ രാജാവ് സ്വീകരിക്കാതിരിക്കേണ്ട വസ്തുക്കൾ ഏതെല്ലാമാണെന്നുള്ളത് ശരീരശുദ്ധീകരണത്തിൻ്റെ പ്രത്യേകത മഹത്വം അതുപോലെ തന്നെ ബ്രാഹ്മണന് എന്താണ് ലക്ഷണം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് അച്ഛനമ്മമാർ ബ്രാഹ്മണരായതുകൊണ്ട് മക്കൾ എന്നില്ല മറിച്ച് ഒരു വ്യക്തമായ ലക്ഷണമുണ്ട് എന്ന് അത്രിസ്മൃതിയിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ബ്രാഹ്മണന് ഉണ്ടായിരിക്കണം അസൂയ ഉണ്ടായിരിക്കരുത് മംഗളകരമായ ചിന്ത ഉണ്ടായിരിക്കണം അനാസായ അനായാസമായ ജ്ഞാനലാഭം സ്വീകരിക്കാൻ സാധിക്കണം ദാനവും ദയയും ബ്രാഹ്മണ്യത്തിൻ്റെ മകുടോദാഹരണമായി വർത്തിക്കണം എന്നുള്ളവയെല്ലാം ബ്രാഹ്മണ ഗുണങ്ങൾ വിവരിക്കുന്ന സമയത്ത് അത്രി മഹർഷി വിവരിച്ചിട്ടുണ്ട് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം നടത്തുന്നതും ഭക്ഷണം ശുദ്ധീകരിച്ച് കഴിക്കുന്നതിനെക്കുറിച്ചും വിവരിച്ചതിന് ശേഷം വ്യത്യസ്ത മൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന താടനങ്ങളും അതുപോലെ തന്നെ അവയിൽ നിന്ന് പാമ്പ് നായ തുടങ്ങിയവ കടിക്കുകയാണെങ്കിൽ അതിനനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്തങ്ങളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഭിക്ഷായാചനം നിയമങ്ങളെക്കുറിച്ച് സന്യാസിയും ബ്രഹ്മചാരിയും സാമ്പത്തികമായി നിലവാരം കുറഞ്ഞ വ്യക്തികളും ഭിക്ഷാടനം നടത്തുകയാണെങ്കിൽ അവർ ഏത് ഭിക്ഷാനിയമങ്ങളാണ് അനുശാസിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ശുദ്ധീകരണം നടത്തേണ്ടതിൻ്റെ ഹൈജീനിക് ആസ്പെക്റ്റിനെ കുറിച്ചും അത്രി മഹർഷി വിവരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അനുശാസിക്കേണ്ട നിയമാവലികൾ വൃത്തിയുമായും ഹൈജീൻ ആൻഡ് നീറ്റ്നസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സുദീർഘമായ വിവരണങ്ങളിലൂടെ അവസാന ഭാഗത്ത് അത്രി മഹർഷി നൽകുന്നുണ്ട് അടുത്ത സ്മൃതി സമ്പർത്ത സ്മൃതിയാണ് സമ്പർത്ത മഹർഷി നൽകുന്ന വിവരണം തന്നെയാണ് അനവധി പാപങ്ങളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം ആ പാപങ്ങളുടെ പ്രായശ്ചിത്തവും ശിക്ഷയുമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് അധ്യായങ്ങളിലൂടെ കാത്യായന സ്മൃതി കാത്യായന ധർമ്മസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ആത്മീയ കർമ്മങ്ങൾ നടത്തേണ്ടതും ധാർമ്മിക വിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതും എപ്രകാരമാണ് എന്ന് വിവരിക്കുന്നു സമഗ്രമായ സാമൂഹിക നിയമങ്ങളാണ് കാർത്യായന സ്മൃതിയിൽ വിവരിക്കുന്നത് ഇപ്രകാരം തന്നെ സ്മൃതികൾ വിവരിക്കുന്ന സ്മൃതി വിഷയങ്ങൾ വിവരിക്കുന്ന ബൃഹസ്പതി സ്മൃതി എൺപത് ശ്ലോകങ്ങളിൽ തദ്വിഷയങ്ങൾ വിവരിക്കുന്നു ദക്ഷ സ്മൃതി സർവജ്ഞാനിയായ ദക്ഷൻ ദക്ഷസ്മൃതി എന്ന ഏഴ് ഗ്രന്ഥങ്ങൾ ഏഴ് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്ന ധാർമ്മിക വിഷയങ്ങൾ തന്നെയാണ് ശതാതപസ്മൃതി ആറധ്യായങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ അതേ വിഷയങ്ങൾ വിവരിക്കുന്നു ലിഖിത സ്മൃതി ലഘുവായ ഈ സ്മൃതിയിൽ സാമൂഹിക നന്മയ്ക്ക് ആവശ്യമായ കർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള വിവരണം കാണാൻ വേദവ്യാസൻ രചിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വ്യാസസ്മൃതി വളരെ വ്യക്തമായി നാലു വർണ്ണങ്ങളുടെ ധർമ്മവും ഭാര്യാഭർത്താക്കന്മാരുടെ ധർമ്മവും ആത്മനിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെയും പറയുന്നു പരാശര മഹർഷി എഴുതിയ സ്മൃതിയാണ് പരാശര സ്മൃതി ശംഖൻ പതിനെട്ട് അധ്യായങ്ങളിലൂടെ ശംഖസ്മൃതിയിൽ അനവധി വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചും സാമൂഹിക ധർമ്മങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഗൗതമ സ്മൃതി ഗദ്യരൂപത്തില് ഇരുപത്തിയൊൻപത് അധ്യായങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ ധാർമ്മിക വിഷയങ്ങൾ അപ്രകാരം തന്നെ വിവരിക്കുന്നു ആപസ്തംഭ സ്മൃതി എന്നറിയപ്പെടുന്നത് ആപസ്തംഭ ധർമ്മശാസ്ത്രം തന്നെയാണ് അത് നേരത്തെ വിവരിക്കുകയുണ്ടായി പത്തൊൻപത് അധ്യായങ്ങളിലൂടെ വശിഷ്ഠ മഹർഷി എഴുതിയ സാമൂഹ്യ നിയമങ്ങൾ വശിഷ്ഠ സ്മൃതിയിലൂടെ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൃഹത് പരാശര സ്മൃതിയും ലഘു വ്യാസസ്മൃതിയും വൃദ്ധ ഗൗതമ സ്മൃതിയും ലഘു അത്തി സ്മൃതിയും വൃദ്ധ ആത്രേയ സ്മൃതിയും ഹാരിത സ്മൃതിയും ധർമ്മശാസ്ത്രങ്ങളുടെ ഉജ്ജ്വലങ്ങളായ വിവരണങ്ങൾ നൽകിയിരിക്കുന്നു ഇത്രയും ധർമ്മശാസ്ത്രങ്ങൾ എന്തിനാണ് എഴുതിയത് ദേശത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയനുസരിച്ച് ഓരോ നിയമങ്ങൾക്കും മാറ്റം വരുത്തേണ്ടതായതുകൊണ്ടാണ് പുതിയ പുതിയ നിയമങ്ങൾ ചേർത്ത് സ്മൃതികൾ രചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും പാർലമെന്റിൽ ഇന്ത്യൻ ഭരണഘടന അമെൻഡ്മെന്റിന് വിധേയമാക്കുന്നത് പോലെ പണ്ട് ഋഷിവര്യന്മാർ പുതിയ പുതിയ സ്മൃതികൾ എഴുതിയിട്ടാണ് അന്നുവരെ നിലനിന്നിരുന്ന ധർമ്മ ധാർമ്മിക ആചാരാനുഷ്ഠാന നിയമങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് അഡീഷൻസും ഡെലീഷൻസും വരുത്തിയിരുന്നത് എല്ലാം പഠിക്കുന്ന വ്യക്തികൾ പഴയതല്ല അല്ലെങ്കിൽ പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും ചേർത്തിട്ടാണ് പഠിക്കേണ്ടത് മറ്റൊരർത്ഥത്തിൽ ഭാരതീയ ധർമ്മശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാകും ഈ ഭാരതം ഇന്നും അത്യുജ്വലമായി സാംസ്കാരിക മണ്ഡലത്തിൽ വിളങ്ങാൻ കാരണം നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളാണ് ആചാരങ്ങളുടെ മഹത്വമാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നിഷ്ഠയാണ് ഇവയിലെ നന്മകൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് Indian Institute of Scientific Heritage ഭാരതീയമായ പാരമ്പര്യത്തിൻ്റെ ശാസ്ത്രീയമായ അവകോ അവലോകനം നടത്തുമ്പോൾ പഠനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന കർത്തവ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നന്മകൾ മാത്രം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ദുരാചാരങ്ങളും സമകാലീന പ്രസക്തമല്ലാത്ത ദുരാചാരങ്ങളും അനാചാരങ്ങളും കർമ്മങ്ങളും വ്യക്തമായ കൂടി നിരാകരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പഴമയുടെ നന്മയും പുതിയതിൻ്റെ നന്മയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സയൻസും ആത്മീയതയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത്യുജ്വലമായ